പദപാഠം ശതം ജീവ ശരദ വർദ്ധമാന ശതം ഹേമന്താൻ ശതം ഉ വസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാ ഹവിഷാ ഇമം പുനഃ ദു ശതം ജീവ ശരദ വർദ്ധമാന ശതം ഹേമന്താൻ ശതം ഉ വസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാ ഹവിഷാ ഇമം പുനഃ ദു ശതം ജീവ ശരദ വർദ്ധമാന ശതം ഹേമന്താൻ ശതം ഉ वसन्तान् शतम् इन्द्राग्नी सविता बृहस्पतिः शतायुषा हविषा इमं पुनः दुः